പാദപാഠം മഹോ അർണസരസ്വതീ പ്രചേതയതി കേതുനാ ധിയോ വിശ്വാ വിരാജതി മഹോ അർണസരസ്വതീ പ്രചേതയതി കേതുനാ ധിയോ വിശ്വാ വിരാജതി മഹോ അർണസരസ്വതീ प्रचेतयति केतुना धियो विश्वा विराजति